സത്യത്തിനെ പറഞ്ഞ ശേഷം അപരാപ്രകൃതിയെ ഭഗവാൻ ഇപ്പൊ പറയുക ഭൂതപ്രകൃതി എങ്ങനെ ഉണ്ടാവുന്നു അല്പം ഭാവനാത്മകമായിട്ട് ഭഗവാൻ പറയാണ് അടുത്ത ശ്ലോകം നോക്ക മമ യോ നിർമഹത് ബ്രഹ്മാ തസ്മിൻ ഗർഭം ദാമ്യഹം സംഭവ സർവഭൂതാനാം ततो भवति भारत मम ത്രിഗുണാത്മിക माया त्रिगुणात्मिका പ്രകൃതി യോനി സർവഭൂതാനാം കാരണം എല്ലാ ഭൂതജാലങ്ങൾക്കും മൂലകാരണമായിട്ടുള്ള മൂലപ്രകൃതി ഭഗവാന്റെ മായാശക്തി ചിത് ശക്തി പ്രകൃതി മഹത് ബ്രഹ്മ എന്ന് ഭഗവാൻ അതിന് പറയുന്നു മഹത്തത്വം അതാണ് എല്ലാത്തിനും മൂലകാരണമായിട്ടുള്ളത് അതിനെ തന്നെ അവിദ്യ എന്നും പറയുന്നു നമ്മൾ ഉറക്കത്തിൽ എന്തോ ഒരു ഇരുട്ടിൽ ചെന്ന് പ്രവേശിക്കുന്നുവല്ലോ അവിടെ നിന്നാണ് സൃഷ്ടി മുഴുവൻ ഉണ്ടാവുന്നത് പ്രഭവാപ്യയോഹി ഭൂതാനാം അതുപോലെ സമഷ്ടി പ്രകൃതിക്ക് മൂലകാരണമായ മഹാപ്രകൃതിയെ അഥവാ മഹദ്ബ്രഹ്മത്തിനെ ഇവിടെ ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ചിത് ഭഗവാന്റെ ശക്തിയാണ് മായയാണത് സർവകാര്യേഭ്യ മഹത്വാത് കാരണത്വാത് ബ്രഹ്മണത്വാച്ച് സ്വവികാരാണാം മഹത് ബ്രഹ്മ ഇതി യോനിഹി യോനി എന്ന് വെച്ചാൽ സോഴ്സ് മൂലം എല്ലാ നാമരൂപങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാവണത് എന്നാണ് ശക്തിയും ശിവവും കൂടി ചേരുമ്പോഴാണ് എല്ലാ സൃഷ്ടിയും നടക്കുന്നത് ആ ശക്തിയാണ് ഇവിടെ മഹത് ബ്രഹ്മ എന്ന് ഭഗവാൻ പറയണത് അതിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുന്നത് തസ്മിൻ യോനൗ ഹിരണ്യഗർഭജന്മനഹ ബീജം സർവഭൂതജന്മകാരണം ബീജം നിക്ഷിപാമി ക്ഷേത്രക്ഷേത്രജ്ഞ പ്രകൃതിദ്വയശക്തിമാൻ ഈശ്വര അഹം സ്വരൂപാനുവിധായിനം ക്ഷേത്രജ്ഞം ക്ഷേത്രേണ സംയോജയാമി ഇത്യർത്ഥ ജീവനെ ക്ഷേത്രവുമായി സംയോജിപ്പിക്കുകയാണെന്ന് തസ്മിൻ ഗർഭം ദദാമ്യഹം ഒരു പുരുഷൻ സ്ത്രീയിൽ ബീജം നിക്ഷേപിക്കുന്നതിനെ ഒരു ഉപമയായി വെച്ചുകൊണ്ട് ഭഗവാൻ പറയാണ് പ്രകൃതിയിൽ ഞാൻ എന്റെ ബീജത്തിനെ നിക്ഷേപിക്കും അപ്പോഴാണ് പ്രകൃതി ആക്ടിവേറ്റഡ് ആവുന്നത് പ്രസവിക്കാൻ തുടങ്ങണത് നാമരൂപങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ ചൈതന്യം പ്രകൃതിയുമായി സമ്പർക്കപ്പെട്ടാൽ സൃഷ്ടിയുണ്ടാവും ഇതിപ്പോ ഈ ശ്ലോകത്തിൽ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഇതൊന്നും വ്യക്തമായിട്ടുള്ള കാര്യമല്ല ഇതെന്താണെന്ന് നിങ്ങൾ ഇതിൽ ബുദ്ധി കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല അതാണ് സൃഷ്ടിയുടെ രഹസ്യം പ്രകൃതിയുമായി ചേതന വിചിത്രമായ രീതിയിൽ അഭിമാനം പുലർത്തിയാൽ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഒന്നാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായി പോകുമ്പോ സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത അതിൽ നിന്നും എല്ലാ ഭൂതജാലങ്ങളും പ്രകൃതികളും ഉണ്ടാവുന്നു ചുരുക്കത്തിൽ അജ്ഞാനത്തിൽ നിന്നും പ്രകൃതി ഉണ്ടാവുന്നു അജ്ഞാനത്തിൽ നിന്നും നാമരൂപങ്ങളൊക്കെ ഉണ്ടാവുന്നു അജ്ഞാനത്തിൽ നിന്നും മനസ്സെന്നുള്ള അനിർവചനീയ ശക്തി ജനിക്കുകയും ആ ശക്തിയിൽ നിന്നും ശരീരവും ശരീരത്തിൽ നിന്നും പ്രപഞ്ചവും നാമരൂപങ്ങളും ഒക്കെ വിരിഞ്ഞു പൊന്തി വരുന്നു സംഭവ സർവഭൂതാനാം തത്തോ ഭവതി ശരീരത്തിലെ അഭിമാനം ശരീരത്തിൽ നിന്നും പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നമ്മൾ ചെന്ന് പെടുകയും ചെയ്തു അടുത്ത ശ്ലോകം നോക്കാം സർവയോനിഷു കൗന്തേയാം മൂർത്തയ സംഭവന്തിയാഹം താസാം ബ്രഹ്മമഹദ്യോനി അഹം ബീജപ്രദപ്പിതാം സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയ എത്രയോ ശരീരങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും ജീവജാലങ്ങൾ ഉണ്ടാവുന്നു ആലോചിച്ചു നോക്കിയാൽ അതിന് ഒരു അർത്ഥവുമില്ല ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എത്ര പാറ്റകളാണ് പറക്കണത് ശരീരം മരിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിൽ ഓരോ സെല്ലും പുഴുവും പ്രാണികളും ഒക്കെ ആയിട്ട് മാറിയിട്ട് ഭൂമിയിൽ അങ്ങോട്ട് പല വഴിക്ക് പോകും ഓരോ കോശത്തിലും ജീവനാണ് കണ്ണു തുറന്നു നോക്കിയാൽ ഉള്ള സസ്യം ലതകള് ചെടികളും ഒക്കെ ജീവസ്വറ്റ് നിൽക്കും ഓരോ കല്ലും മണ്ണും ഒക്കെ പൊട്ടിച്ചു നോക്കിയാൽ അതിനകത്തൊക്കെ ഓരോന്ന് കാണാം ഓരോന്നും ചൈതന്യവത്താണ് പ്രപഞ്ചം മുഴുവൻ ചൈതന്യമയമാണ് അത് ചുരുക്കത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടി വലിയ നിലക്കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അമ്മയുടെ അടുത്ത് പറയണു അതാ അതിനകത്തൊരു കുഞ്ഞ് എന്ന് പറയണു അതിനകത്തൊരു ഉണ്ണി അമ്മ പറഞ്ഞു അതിനകത്ത് കുഞ്ഞില്ല എന്റെ പ്രതിബിംബമാണ് ഇല്ല അതിലുണ്ടോ നോക്കൂ എന്ന് പറഞ്ഞു കുട്ടി ചെന്ന് കണ്ണാടി തൊട്ടു തൊട്ടപ്പോ കണ്ണാടി പൊട്ടിയിട്ട് പല കഷ്ടങ്ങളായി പിരിഞ്ഞപ്പോ കുട്ടി ചിരിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു എത്ര കുട്ടികളാ ഓരോ കഷ്ണത്തിൽ ഓരോ കുഞ്ഞുങ്ങളാണ് അതുപോലെ ഒരേ ബോധം ഒരേ ചൈതന്യം ഒരേ സത്യം അനേക നാമരൂപങ്ങളിലൂടെ പ്രതിബിംബിക്കുകയാണ് പ്രതിഫലിക്കുകയാണ് അതൊക്കെ ഞാനുണ്ട് ഞാനുണ്ടെന്ന് പറയാം ചില ജീവികളെ രണ്ടായിട്ട് മുറിച്ചാൽ അത് രണ്ട് ജീവികളായിട്ട് മാറും അർത്ഥമാവുള്ളത് ഇതിന് ജരായുജം അണ്ടജം സ്വേദജം എന്നൊക്കെ പറഞ്ഞ് ജീവികളെ പലവിധമായിട്ട് പറയും ഭൂമി പിളർന്നു വരുന്നത് മുട്ട വിരിഞ്ഞു വരുന്നത് വിയർപ്പിൽ നിന്നും വരുന്നത് ഗർഭത്തിൽ നിന്നുണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ പല വിധത്തിലാണ് ഈ ജീവികൾക്കൊക്കെ മൂലകാരണമായി ഭഗവാൻ പറയുന്ന അഹം ബീജപ്രതപിത ഇനിയും അല്പം കൂടെ വിസ്തരിച്ചു പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും കൂടിയുള്ള സംയോഗത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാവുന്നതെങ്കിൽ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവണമല്ലോ സംയോഗത്തിലൂടെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണമല്ലോ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ എത്ര പേരാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് വിഷമിക്കുന്നത് ശുക്ലശോണിത വിസർജനാദികൾ കൊണ്ടൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവണില്ല ഭഗവാൻ പറയണത് ആ ശുക്ലശോണിതത്തിലേക്ക് ഞാൻ എന്റെ ബീജത്തിനെ കൊണ്ട് വെച്ചാലേ അവിടെ കുഞ്ഞുണ്ടാവുള്ളൂ എന്നാണ് ശ്രുതി പറയണത് പഞ്ചാഗ്നി വിദ്യ എന്നാണ് പറയണത് ഉപനിഷത്ത് ഏതെങ്കിലും ഒരു ജീവൻ ഇവരിലൂടെ ഭൂമിയിലേക്ക് വരാൻ ഒരു ചാനൽ കണ്ടെത്തുകയും മഴവെള്ളത്തിലൂടെ ഭൂമിയിലേക്ക് വീഴുകയും എന്തെങ്കിലും ചെടിയായിട്ടോ മറ്റോ ഒക്കെ ഇവിടെ അവതരിക്കുകയും അതിനെടുത്ത് ആ പുരുഷൻ ഭക്ഷിക്കുകയും പുരുഷന്റെ അന്നത്തോടുകൂടെ ആ ജീവൻ ഈ പുരുഷന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പുരുഷനിൽ നാച്ചുറൽ അർജ് ഉണ്ടാക്കുകയും ഭാവനാത്മകമായ അർജല്ല നാച്ചുറൽ അർജ ഉണ്ടാക്കുകയും ആ ബീജരൂപത്തിൽ അത് സ്ത്രീയിലേക്ക് പ്രവേശിക്കുകയും സ്ത്രീയുടെ ഗർഭത്തിൽ അത് വളരുകയും ചെയ്തു കഴിഞ്ഞ് ജീവൻ ഒരു ചാനലായിട്ട് തീരുകയാണ് പുരുഷ മഴ മേഘമായും പർജന്യൻ ഒരു അഗ്നിയാണ് വെള്ളം ഒരു അഗ്നിയാണ് സസ്യം ഒരു ചാനലാണ് അതിലുണ്ടാവുന്ന അന്നം ഒരു ചാനലാണ് പുരുഷൻ ഒരു ചാനലാണ് അവസാനം സ്ത്രീ ഒരു ചാനലായിട്ട് തീരാണ് ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് വരികയാണ് ചുരുക്കത്തിൽ ആളുകൾ പറയണത് എന്താ ഇയാൾക്ക് കുഞ്ഞുണ്ടായി അയാൾക്ക് കുഞ്ഞുണ്ടായി ആർക്കുമല്ല അവരൊക്കെ ഒരു ചാനലാണ് ആ കുഞ്ഞിനും ആ വ്യക്തിക്കും ഒരു ബന്ധമല്ല ആ വ്യക്തിക്കും ആ കുഞ്ഞിനും ഒരു സംബന്ധമല്ല അത് സ്വതന്ത്ര ജീവനാണ് എന്റെ കൈ ഇങ്ങനെ ആക്കാൻ പറഞ്ഞ എങ്ങനെ ആക്കും ഇങ്ങനെ ആക്കാൻ പറഞ്ഞ എങ്ങനെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യില്ല ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യില്ല അത് സ്വതന്ത്രമാണ് അതിന്റെ പ്രാരബ്ധം വേറെയാണ് അത് അതിന്റെ വഴിക്ക് പോകും അതിനെ ആരെയോ ഒരാളെ കാരണമാക്കിക്കൊണ്ട് അത് പുറത്തു വരുന്നു സർവയോനികളിലും ഉണ്ടാവുന്ന സകല ജീവനും ബീജപ്രദനായ വസ്തു ഒരേ ആളാണെന്നാണ് ബീജം അവിടെ നിന്നാണ് വരണത് നമുക്ക് ഏറ്റവും അധികം അറിയും എന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു അറിവും ഇല്ലാത്ത കാര്യങ്ങളാണ് എവിടെ വേണമെങ്കിലും അതുകൊണ്ടാണ് വ്യാസഭഗവാൻ മാംസപിണ്ഡങ്ങളെ വെട്ടിയിട്ടിട്ട് അതിലൂടെയൊക്കെ ജീവൻ പ്രവേശിച്ചു വന്നു എവിടെ വേണമെങ്കിൽ ജീവൻ ഉണ്ടാവാം ഇന്ന രീതിയിൽ തന്നെ ജീവൻ ഉണ്ടാവണം എന്നൊന്നുമില്ല ചൈതന്യം എവിടെയാ ഇല്ലാത്തത് അഹം ബീജപ്രദ പിതാ എല്ലാവർക്കും ബീജപ്രദനായ പിതാവ് ഒരേ ഒരാളാണ് ബാക്കിയൊക്കെ പ്രകൃതിയാണ് ബീജം അവിടുന്നാണ് വരുന്നത് അപ്പൊ സർവജീവജാലങ്ങളും ഇവിടെ ജനിച്ചു വളർന്നു വരാൻ ബീജപ്രദനായ പിതാവ് ചുരുക്കത്തിൽ നമുക്ക് പിതാവായിട്ടുള്ളവൻ ഭഗവാനാണ് അമ്മയും ഭഗവാൻ തന്നെ അച്ഛനും ഭഗവാൻ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ചൈതന്യവും ഭഗവാൻ തന്നെ പിതാഹമസ്യ ജഗത മാതാ ധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാര യജുരേവച ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം അവ്യയമായ ബീജം ആ ബീജത്തിന്റെ സ്വഭാവം എന്താ ബീജത്തിനെ നിക്ഷേപിക്കുന്നു എന്നും ബീജം എന്താണ് ഞാൻ എന്നുള്ള ബോധമാണ് ബീജം ഒരു ജീവൻ ഉണ്ടായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം അതൊരു ഞാനായിട്ട് തീർന്നു ഒരു ഞാൻ അതിൽ സ്ഫുരിച്ചു എന്നർത്ഥം ആ എന്നുള്ള സ്ഫൂർത്തിയാണ് ബീജം അതിന് ബ്രഹ്മബീജം എന്ന് ഭാഗവതത്തിൽ ബ്രഹ്മബീജം എന്ന് തന്നെ പറയണം അഹമയ്ക്ക് ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിനെ ബ്രഹ്മബീജം എന്ന് പറയണം ആ ബ്രഹ്മബീജമാണ് ഭഗവാൻ കാവ്യാത്മകമായി പറഞ്ഞു യോനികളിൽ ഞാൻ അർപ്പിക്കുന്നു അത് അർപ്പിക്കപ്പെടുമ്പോഴാണ് കുഞ്ഞുണ്ട് ഗർഭത്തില് എന്ന് പറയണത് അത് വളർന്നു വലുതാവുന്നു അതിന് സ്വഭാവമൊക്കെ ഉണ്ട് അതൊരു വ്യക്തിയാണ് അതൊരു ഖണമാണ് ഒരു സ്പാർക്കാണത് സ്പാർക്കും അഗ്നിയും വ്യത്യാസമൊന്നുമില്ല സ്പാർക്ക് അഗ്നിയായി മാറും അഗ്നിയിൽ നിന്ന് സ്പാർക്ക് വരും യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഹ സഹസ്രശ പ്രഭവന്തേ സരൂപാഹ തദാക്ഷരാത് വിവിധാഹ സൗമ്യഭാവാഹ പ്രജായന്തേ തത്ര യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന്തെ സ്വരൂപാഹ ഒരഗ്നിയിൽ നിന്നും അനേകം വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്ന പോലെ ബോധകേന്ദ്രത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും അനേക വിസ്ഫുലിംഗങ്ങൾ ബീജങ്ങൾ ഉണ്ടാവുന്നു ആ ബീജങ്ങൾ അനേക ജീവജാലങ്ങളായി പെരുകുന്നു ഓരോ ജീവജാലങ്ങളിലും potentially each and every spark is infinite ഓരോ ബീജവും അനന്തമാണ് ഓരോ ബീജവും ഭഗവത് സ്വരൂപമാണ് ഓരോന്നിലും അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എന്നർത്ഥം ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇരിക്കുന്ന വ്യക്തികളൊന്നും വ്യക്തികളല്ലാതായിട്ട് തീരുന്നത് ഒരേ പരമേശ്വരൻ ഒരേ മഹാദേവൻ തന്നെ ഒരേ ഭഗവാൻ തന്നെ അനേക ശരീരങ്ങളുടെ ഉള്ളില് ശരീരം മനസ്സെന്ന് പറയുന്ന വലിയ മൂടുപടം ധരിച്ച് ചെറിയ ഒരു ജീവനായിട്ട് ഇരിക്കുന്നു ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു അതിനകത്ത് സത്യമുണ്ട് അതിനകത്ത് ജ്ഞാനമുണ്ട് അതിനകത്ത് ആനന്ദമുണ്ട് അതിനകത്ത് കാരുണ്യമുണ്ട് അഭയമുണ്ട് ശാന്തിയുണ്ട് ഉണർത്തിവിട്ടാൽ ഉണരും സർവേശ്വരന്റെ ബീജമാണ് നമ്മളുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തില് കിടക്കണത് ആ ബീജമാണ് നമ്മളിലൂടെ വേറെ ഒരു കുഞ്ഞിലേക്ക് വരുന്നത് അതിലൂടെ പരമ്പര പരമ്പരയായി വരുന്നത് ഈ ബീജത്തിനെ ദിവ്യം എന്നറിയണം അലൗകികം എന്നറിയണം നമ്മളെന്ത് വിചാരിക്കുന്നു ഈ ബീജം ലൗകികമാണെന്ന് ധരിക്കുന്നു നമ്മളുടെ തെറ്റിദ്ധാരണ അവിദ്യാമയമായിട്ട് തീരുമ്പോ കുഞ്ഞ് ജനിക്കുന്നതും കുടുംബം വളരുന്നതും ഒക്കെ തന്നെ നമുക്ക് ലൗകികമായിട്ട് മാറും നമ്മളുടെ അറിവ് അലൗകികമായിട്ട് തീരുമ്പോ വേദത്തിൽ മുഴുവൻ ഈ ബീജത്തിനെ ഒരുപാട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ സെമിറ്റിക് മതങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബുദ്ധിയിൽ ഇരുട്ട് കയറിയിട്ടുള്ള നമ്മളുടെ അറിവ് ഇതിനെയൊക്കെ തന്നെ അവിദ്യാമയമായിട്ടും അജ്ഞാനമായിട്ടും കരുതും ആ ബീജത്തിനെ പരമ്പരയായി വരുന്ന ബീജത്തിനെ നമ്മളുടേതല്ല അത് എവിടുന്നോ പുറപ്പെട്ട ബീജമാണ് അത് അലൗകികമാണ് അത് മനുഷ്യ സമ്പർക്കമുള്ളതല്ല അഹങ്കാരം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല അത് ദിവ്യമാണ് എന്ന് കരുതാമെങ്കിൽ അറിയാമെങ്കിൽ ദിവ്യത്വം അതിൽ വരും നാബ്രഹ്മവിദസ്യ കുലേ ഭവതി എന്നാണ് ശ്രുതി പറയണത് ആ കുലത്തിൽ പിന്നെ അജ്ഞാനികൾ ഉണ്ടാവില്ല എന്നാണ് ആ കുലത്തിൽ പിന്നെ ബ്രഹ്മവിദ്യ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഗൂഢമായിട്ട് അതിന്റെ സാധ്യതകൾ അവിടെ കിടക്കുമെന്നർത്ഥം ഇങ്ങനെയാണ് ഋഷികൾ ഈ ഭഗവാന്റെ സാന്നിധ്യത്തിനെയാണ് പരമ്പരയായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾക്ക് പാരമ്പര്യ സംരക്ഷണം എന്ന് പറയുന്നത് അഗ്നിയെ സംരക്ഷിക്കുക എന്ന് പറയണത് ബാഹ്യമായ അഗ്നിയല്ല ഈ ആന്തരികമായ തപസ് ആന്തരികമായ ജ്ഞാനം ആന്തരികമായ ഭഗവത് സാന്നിധ്യത്തിനെയാണ് പരമ്പരയാ സംരക്ഷിച്ചു കൊണ്ടുവരേണ്ടത് അതാവട്ടെ അറിവുണ്ടായാൽ മാത്രമേ സാധ്യമാവുള്ളൂ സൂക്ഷ്മമായ അറിവുണ്ടായാൽ മാത്രമേ സാധ്യമാവുള്ളൂ ഒരു കുഞ്ഞ് ജനിച്ചു കുടുംബത്തിലെന്ന് വെച്ചാൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു എന്നറിയണം പരമ്പരയാ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും തപസ്സും വളർന്നു വരണം അതിനാണ് ഭഗവാൻ പറയണത് അഹം പിതാ ആ ബീജം വരുന്നത് ഈശ്വരനിൽ നിന്നാണ് എന്നുവെച്ചാൽ പൊട്ടൻഷ്യലി ഇറ്റ് ഈസ് ഗോഡ് ഇങ്ങനെ അറിഞ്ഞാൽ അതിന്റെ മേലെ പിന്നെ സത്വരജസ്തമോ ഗുണങ്ങൾ വന്ന് ഒരു മൂടുപടമിടും അതിനെ ഈശ്വരത്വത്തിന് മറയ്ക്കാനായി പ്രകൃതി ശ്രമിക്കും അതിന്ന് പുറത്തു ചാടാനാണ് ഈ അധ്യായത്തിൽ ഗുണത്രയങ്ങൾക്ക് അപ്പുറം പോകാൻ ഭഗവാൻ പറയണത് നമ്മൾ നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം मायाकल्पितनानाकारमनाकारम् भुवनाकारम् क्ष्मानाथमनाथम् प्रणमत गोविन्दम् गोविन्दम् भज गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोपालम् भूलीलाविग्रहगोपालम् कुलगोपालम् गोपीखेलन गोवर्धनधृत लीलालालित गोपालम् गोभिर्निगदित गोविन्दस्फुटनामानम् बहुनामानम् गोधी गोचरदूरम् प्रणमत गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोपीमण्डलगोष्ठीभेदम् भेदावस्तमभेदाभम् शश्वत् गोकुरनिर्धूतोद्धतधूलीधूसरसौभाग्यम् श्रद्धा श्रद्धाभक्तिगृहीतानन्दमचिन्त्यम् चिन्तितसद्भावम् चिन्तामणिमहिमानम् प्रणमत गोविन्दम् परमानन्दम् गोविन्दम् भज गोविन्दम् परमानन्दम् गोविन्दं परमानन्दं भज गोविन्दं परमानन्दम् यतो मम आत्मा भवसि त्वमेव ततो न वाच्यं मम किञ्चित् अस्ति यथा तवेष्टं तथैव त्वाम् आत्मनाथम्